സങ്കീർത്തനം തൊണ്ണൂറ്റി എട്ട് ഒരു സങ്കീർത്തനം യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു അവന്റെ വലങ്കയും അവന്റെ വിശുദ്ധ ഭുജവും അവന് ജയം നേടിയിരിക്കുന്നു യഹോവ തന്റെ രക്ഷയെ അറിയിച്ചും ജാതികൾ കാൺകെ തന്റെ നീതിയെ വെളിപ്പെടുത്തിയുമിരിക്കുന്നു അവൻ ഇസ്രയേൽ ഗ്രഹത്തിന് തന്റെ ദയയും വിശ്വസ്തതയും ഓർത്തിരിക്കുന്നു ഭൂമിയുടെ അറുതികളൊക്കെയും നമ്മുടെ ദൈവത്തിന്റെ രക്ഷ കണ്ടിരിക്കുന്നു സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്കാർപ്പിടുവീൻ പൊട്ടിഘോഷിച്ച് കീർത്തനം ചെയ്യുവീൻ കിന്നരത്തോടെ യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവീൻ കിന്നരത്തോടും സംഗീതസ്വരത്തോടും കൂടെ തന്നെ കാഹളങ്ങളോടും തൂര്യനാദത്തോടും കൂടെ രാജാവായ യഹോവയുടെ സന്നദ്ധിയിൽ ഘോഷിപ്പീൻ സമുദ്രവും അതിന്റെ നിറവും ഭൂതലവും അതിൽ വസിക്കുന്നവരും മുഴങ്ങട്ടെ പ്രവാഹങ്ങൾ കൈകൊട്ടട്ടെ പർവ്വതങ്ങൾ ഒരുപോലെ യഹോവയുടെ മുമ്പാകെ ഉല്ലസിച്ച് ഘോഷിക്കട്ടെ അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു ഭൂലോകത്തെ നീതിയോടും ജാതികളെ നേരോടും കൂടെ വിധിക്കും